உங்களுடைய பிடிக்கையில் சிவரத் செத்துறவர் ராஜாவா இருப்பாரு ஆளு சீர்றது வந்து मिनिस्टर ഒന്നாவது புரோஹிர சசூஷ் ராஜாவா சசூஷ் அரசကြီး ராச சசூஷ் ஒரு ஒரு மிஸ் ஒரு மிஸ் கிட்ட இருந்து வரrceil ஒரு ஒரு சசூஷ் ஓரளவுல தான் செய்யവാൻ पाड़து தாம் இது ராஜாவா இருக்கும்ดิ தாம் இதுல ராஜாவா இருங்கறवेळी ஏலே ஆசாரினா இருக்கும்ดิ சாமுவேல் தீர்க்கதரிசியா இருக்க முடியும் சாமுவேல் பிரவாச்சகனா இருக்கணும் எல்லாம் அவரவர்களுக்கு கொடுக்கப்பட்ட ஊழியம் ஒவ்வொருத்தருக்கும் இங்கே பிரத்யேக தரத்திலுள்ள அவருடைய சுசுகள் ஒவ்வொருத்தருக்கும் கொடுத்தது இந்த மூன்று ஊழியத்துக்கு நான் மூன்று மனுஷங்களை காண்பிக்க விரும்புகிறேன் மூன்று சுசுஷையும் மூன்று சுசுகளுக்கும் அதில் செய்த വ്യക്തികളെ ഞാൻ കാണിക്കുന്നു ആസാരി ഊഴിയം ഏലി ഈ പുരോഹിത ശുശ്രൂഷ ചെയ്ത വ്യക്തി ഏലി ഏലിയുടെ പിള്ളകൾ பேலியான மக்கள் ஒர்க்லெஸ் பீப்புளாக இருந்தார்கள் ഏലിയുടെ മക്കളെ കുറിച്ച് ദൈവനാഥൻ വായിക്കുന്നത് അവര് ഒന്നിനും കൊള്ളാത്തവരായിരുന്നു എന്നാണ് അണൽ அவனால் പഴയ ഉടൻപിടിക്കയിൽ ஆசாரியோடையும் செய்ய முடிந்தது എന്നാൽ അങ്ങനെയുള്ള മക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് പഴയ നിയമ കാലഘട്ടത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് തടസ്സമില്ലായിരുന്നു അത് പഴയ ഉടമ്പടിക്കൈ അത് പഴയ നിയമം സാമുവൽ ഷമുവേൽ പ്രവാചകൻ തന്റെ வாழ்நாள் முழுவதும் தீர்க்க ദർശിയായിരുന്നു മുതിർവേദിയിലെ മരിച്ചു പോണത് തന്റെ ജീവിതകാലം മുഴുവൻ അവൻ ഒരു പ്രവാചകനായി ശുശ്രൂഷ ചെയ്തു തന്റെ ജീവിതകാലത്തിന്റെ അവസാനം അദ്ദേഹം മരിച്ചുപോയി അവരുടെ പിള്ളകൾ അവന്റെ മക്കൾ പരിതാപം ലഞ്ചം വാങ്ങുന്നവരുള്ള പൊരുളാസി പുത്രരുള്ളായിരുന്നു തന്റെ മക്കൾ അവര് കൈക്കൂലി വാങ്ങുന്നവരും പണസ്നേഹികളുമായിട്ടാണ് അവരുടെ ജീവിതം അവസാനിപ്പിച്ചത് പഴയ ഉടമ്പടിക്കിൽ സാമുവൽ ദീർഘദർശിയായി ഇത് ഒഴിയും ചെയ്യപ്പെടുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ സമൂഹത്തില് എല്ലാവരും ഒരു പ്രവാചകനായി തുടരുവാൻ കഴിയും ഓക്കെ രാജ്യഭാരത്തിനുണ്ടാണ് മിനിസ്റ്റർ മറ്റൊരു ശുശ്രൂഷ രാജാവായി ചെയ്യുന്ന ശുശ്രൂഷ ദാവീദിനുடைய മിനിസ്റ്റർ ദാവീദിന്റെ ശുശ്രൂഷ പഴയ ഉടമ്പടിക്കൽ രാജാവായിരുന്നു മുഴു ദേശത്തെ ഒന്നാൾ നാൽപ്പത് വർഷം அதிகாரம் செலுத்தி ஆண்டுகள் முடிஞ்சது நாற்பது வருஷம் முழு ஆ முழு தேசத்திலும் அவருடைய அதிகாரம் செலுத்தி தாவீது ராஜாவாய் வாழும் அவருடைய பிள்ளைகள் அம்னோன் அதோனியா அப்சலோ எல்லாருமே உருப்பு இல்லாதவங்க அம்னோன் அதோனியா அப்சலோ இவரெல்லாம் தாவீதின் புத்திரன்மார் எல்லாரும் அவர் எல்லாம் ஒன்றில் கொள்ளாதவர் சாலமன் ஆரம்பத்தில் இருந்த காரியம் அவருடைய முடிவில் சாலமனும் முடிவில் நினைத்திருவில்லை തുടങ്ങിയപ്പോൾ നല്ലതായി തുടങ്ങിയെങ്കിലും ശലോമോന്റെ ജീവിതവും അവസാനം വളരെ വിമേചകരമായി അവസാനിച്ചു ഇതിലേക്ക് നാം പാർക്കുമ്പോൾ ഇത് നാം மனசில் இருக்கும்போது இதிலிருந்து நாம் நோக்கும் பொழுது ஆனால் நமக்கு பாடம் உட்கொள்வார் കഴിയുന്നത് പഴയ ഉടമ്പടിക്കയിൽ പഴയ നിയമ കാലഘട്ടം ആസാരി മൂല്യമോ അവിടെ പുരോഹിത ശുശ്രൂഷയോ ദീർഘദർശന മൂല്യമോ പ്രവാചക ശുശ്രൂഷയോ ജനങ്ങളെ ആളുകൾ ചെയ്യുന്നതാണ് ഒരു മേൽപ്പുറമുറിയ മിനിസ്ട്രിയോ രാജകീയ ശുശ്രൂഷയോ ധാരാളമൊക്കെ ചെയ്യலாம் ഇതെല്ലാം ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല പുതിய உடன்படிக்கை என்று வரும்பொழுது എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒന്നൂറ്റി തിമത്തി മൂന്നാം അധികാരം ഒന്ന് തിമത്തി മൂന്നാം അധ്യായം അപ്പോസ്റ്റലായ പോൾ തിമോത്തിക്ക് ചൊല്ലാൻ ഇപ്രകാരം പറയുന്നു ஐந்தாம் வசனத்தில் മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ഒരുവൻ തൻ സ്വന്തം കുടുംബത്തെ നടത്ത സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവയുടെ സഭയെ എപ്പോഴും വിസാരിപ്പാൻ ദൈവസഭയെ சொந்த குடும்பத்தை நடத்த அறியாதிருந்தால் சொந்த குடும்பத்தை பெருக்குவன் அறியாதவன் அவன் ஆசாரிய ஊழியம் ஒன்று செய்ய முடியாது அவனை புரோகித சுசூஷ செய்வன் இல்லை ஒரு தீர்க்க தரிசன ஊழியத்தை நடப்பிக்க முடியாது அவனை ஒரு ப்ரொவாஜிக் சுசூஷ செய்வன் கழுகையில்லை ஒரு மெய்ப்பெணுக்குரிய ஆளுகை ஒரு வேலையை செய்ய முடியாது ஒரு ஆடுகளை ஒரு செய்வான் അദ്ദേഹത്തിന് കഴിയുകയില്ല എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഗോഡ് കവനന്റ് ഇത് പഴയ നിയമ കാലഘട്ടത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പുതിയ നിയമ കാലഘട്ടം അപ്പൊ പുതിയ ഉടൻപിടിക്കയുടെ ശ്ലാഖ്യം എന്നുവെച്ചാൽ അതുകൊണ്ട് പുതിയ നിയമ കാലഘട്ടത്തിലെ പുതിയ നിയമത്തിന്റെ മേന്മ എന്താണെന്ന് പറയട്ടെ എന്ത് മിനിസ്ട്രിക്കും ഇത് ബേസ് എന്നുവെച്ചാൽ ഏത് ശുശ്രൂഷയ്ക്കുമുള്ള അടിസ്ഥാനം എന്താണെന്ന് പറയട്ടെ ഫാമിലി അത് കുടുംബമാണ് ഫാമിലി ബിൽറ്റൺ குடும்பத்தை கட்டி ஹஸ்பண்ட் ஒய்ஃபுடைய ரிலேஷன்ஷிப் பாரிய பர்த்தர பந்தம் பிள்ளைகளை தெய்வ பக்தியில கொண்டு வர்றது குஞ்சுங்களை தெய்வ பக்தியில் வளர்த்தி கொண்டு வருகிறார் தெய்வ பக்தியில விசாரித்து அவர்களை நடத்துவது தெய்வ பக்தியில் அவரை வளர்த்தி கொண்டு வருகிறார் இது மிக மிக முக்கியமான ஒரு காரியம் இது வளர வளர பிரதானப்பட்ட காரியம் இந்த ஃபேமிலி செட்டப் பில்டப் சரியான பிடிப்பு இல்லாத பட்சத்தில் ഈ കുടുംബത്തെ പണിയുന്ന കാര്യം ശരിയായി നടക്കുന്നില്ല എങ്കിൽ പുതിയ ഉടമ്പടിക്കയുടെ സത്യം ഇല്ലവെന്നാൽ ദൈവത്തിന്റെ സഭയെ വിസാരിക്കാൻ முடியாது പുതിയ നിയമത്തിന്റെ സത്യം ഞാൻ പറയട്ടെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവസഭയെ പരിപാലിക്കുവാൻ കഴിയുകയും എപ്പോഴുമേ കണ്ണുകൾക്ക് മുമ്പാകെ വയ്ക്കുന്നുണ്ട് നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ എപ്പോഴും ഈ കാര്യം ഉണ്ടായിരിക്കും കണ്ടവരെ മണിവേ ചെറിയ ആളുകൾ തിരിയില്ല പിന്നെ കർത്താവെ എന്റെ ഭാര്യയെ എനിക്ക് ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകുവാൻ അറിയില്ല എങ്കിൽ ഈ പിള്ളകളെ എന്നെ നാട്ടുകൊള്ള തിരിയില്ല പിന്നെ എനിക്ക് എന്റെ മക്കളെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടു വരുവാൻ കഴിയില്ല എങ്കിൽ ഞാൻ ദൈവഭക്തിയിൽ നടത്തിക്കൊണ്ടു വരാൻ മുടിയാവുക ദൈവഭക്തിയിൽ അവരെ വളർത്തിക്കൊണ്ടു വരുവാൻ കഴിയുന്നില്ല എങ്കിൽ അത് മുഖ്യമാണ് എങ്ങനെ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാം നാലാം നാലാം വാക്യത്തിൽ പറയുന്നു സ്വന്തം കുടുംബത്തെ നന്നായി നടത്തുകയാണ് സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും அது ரொம்ப முக்கியமான வார்த்தை மனைவி சேர்க்கல மனைவி உண்டு ஆனால் மிக முக்கியமான தன் பிள்ளைகளை சகல நல்லொழுக்கத்துக்குள்ள உள்ள கீழ்ப்படி பண்ணுகிறவருமா இருக்க வேண்டும் ഇവിടെ ഈ പല വാക്യത്തിൽ ഭാര്യമാരെ കുറിച്ച് പറയുന്നില്ല എന്നാൽ വളരെ പ്രധാനമായി മക്കളെ കുറിച്ച് അവിടെ പറയുന്നു തന്റെ കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം தன் பிள்ளைகளை തന്റെ മക്കളെ கீழ்ப்படிய பண்ணுகிறவனுமாய் இருக்க வேண்டும் അനുസരണത്തിൽ പാലിക്കുന്നവനായിരിക്കണം അപ്പൊ വാട്ട് അബൌട്ട് വൈഫ് അപ്പൊ ഭാര്യയും അതവിടെ സൈലന്റ് അവിടെ അവിടെ നിശബ്ദമായിരിക്കുന്നു ഓക്കെ ദർ ആർ സം എക്സെപ്ഷൻസ് ചില എക്സെപ്ഷൻസ് ഉണ്ട് மனைவி கீழ்ப்படியாம கூட போக முடியும் சில பிரத்யேக சாகரத்தில் பாரிய கீழ்ப்படுதில்லை ஏன்னா நான் வந்து വൈഫ് ഞാൻ ഭാര്യയാണ് ഞാൻ ഈക്വൽ ഞാൻ ഞാൻ നിങ്ങൾക്ക് സമനാണ് എനിക്ക് ഇഷ്ടമൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നടക്കും എന്ന് പറയുന്ന ചില ഭാര്യമാരുണ്ട് അവനൊന്നും നടക്കില്ല അവരെ ഒന്നും പ്രധാനത്തിൽ ചെയ്യാനൊക്കെ എന്നാൽ ദൈവവചനം വളരെ അടിവരയിട്ട് ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ മക്കളെ എന്നാണ് പറയുന്നത് കൂടുതലായിട്ട് ഉത്തരവാദിത്വം എടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ് പിതാക്കളാണ് തന്റെ മുഴു കുടുംബത്തിൽ ദൈവത്തിൽ മുഴു പ്രയാസം എടുക്കാൻ വേണ്ടി പുരുഷനുടേത് തന്റെ കുടുംബത്തെ മുഴുവനുമായി ദൈവിക ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം എടുക്കേണ്ടത് പുരുഷനാണ് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് കഴിയും ഭർത്താവിനെ ബഹുമാനിക്കുക ഭാര്യയോട് പരിഗണനയോടെ പെരുമാറുന്ന ഭർത്താക്കന്മാർ ഭാര്യയോട് ആലോചന ചോദിക്കുന്ന ഭർത്താക്കന്മാർ ലിസണിംഗ് um, ഭാര്യ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനുള്ള ചെവിയുള്ള ഭർത്താക്കന്മാർ കണ്ടിപ്പാർ ചില കാര്യങ്ങളിൽ നിലപാടെടുക്കേണ്ടപ്പോൾ നിലപാടോടുകൂടെ സ്ട്രിക്റ്റായിട്ട് ഇരിക്കേണ്ട ഭർത്താക്കന്മാർ ഞാൻ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ദൈവവചനത്തിൽ നിന്ന് ഞാൻ കാണിക്കട്ടെ ഞാൻ ശീഘ്രമായി കാണിക്കുന്നു ഞാൻ വളരെ പെട്ടെന്ന് കാണിക്കട്ടെ ആദ്യ ആ പുസ്തകം ഉൽപ്പത്തി പുസ്തകം പഴയ നിയമ കാലഘട്ടത്തിലും വളരെ വളരെ നല്ല ചില புருஷன்மார் ஹானரிங் தன்னுடைய மனைவியை ஹானர் பண்ற ஒரு ஹஸ்பண்ட் காமிக்குന്നുണ്ട് ഞാൻ തന്റെ ഭാര്യയെ വിലമതിക്കുന്ന ഒരു ഭർത്താവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ പുതിയ ഉടമ്പടിക്ക് ആവശ്യം മണിവിയാണവർ ബലഹീനമാണ് പാണ്ഡമായി എത്തുകയാൽ അവർ ചെയ്യ വേണ്ടി കടത്തി ചെയ്യുക ഭാര്യ ബലഹീന പാത്രം എന്നറിഞ്ഞ് അവൾക്ക് വേണ്ട മാനം കൊടുക്കുക എന്ന് നാം പുതിയ നിയമത്തിൽ വായിക്കുന്നു റസൂലാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു ഹോണർ യുവർ വൈഫ് ഷീസ് എ വീക്ക് പേഴ്സൺ നിന്റെ ഭാര്യ അവൾ ബലഹീന പാത്രം ആയിരിക്കുന്നതിനാൽ അവൾക്ക് വേണ്ട മാനം അവളെ താങ്ങുക അത് ഗോട്ടിസ്മെന്റിൽ ഒരു എക്സാമ്പിൾ കാണിക്കുക അതിന്റെ പഴയ നിയമത്തിൽ നിന്ന് ഞാൻ ഒരു ഉദാഹരണം കാണിക്കട്ടെ ഓക്കെ ജെനിസിസ് ചാപ്റ്റർ 21 ഉൽപ്പത്തി 21 അധ്യായം സിസ്റ്റേഴ്സ് നീ ഗൗരവമായി കാണിച്ചു കാര്യങ്ങൾ സഹോദരിമാർ അത്ര ശ്രദ്ധയോടെ ഇത് കേൾക്കണമെന്നില്ല നിങ്ങൾക്ക് വേണ്ടിയുള്ളത് പിന്നീട് പറയാം ആമാ നല്ല அவங்க கவனிக்கிறாங்க இல்லையா அவங்க கவனிச்சு கரெக்டா வச்சுக்குவாங்க ഭർത്താക്കന്മാരാണ് ഇത് ശ്രദ്ധയോടെ കേൾക്കേണ്ടത് ഒരു മനുഷ്യനാണ് വളരെ നല്ലൊരു വ്യക്തിയാണ് சாரால் கிட்டத்தட்ட ஒரு தொண்ணூறு സാറ ഇത് തൊണ്ണൂറ് വയസ്സിന് മുകളിൽ ആയപ്പോഴാണ് അവർക്ക് കുഞ്ഞുണ്ടായത് രണ്ടാം സ്ഥലത്ത് വാസിക്കും മുതി വയതിൽ സാറ ഗർഭവതിയാണ് അവിടെ അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ അതിനുശേഷം അവിടെ സാറായിക്ക് അവരുടെ വാർദ്ധക്യത്തിലാണ് അവൾ ഗർഭിണിയായത് എന്ന് നാം വായിക്കുന്നത് എട്ടാം വസനത്തില് അവൾ എട്ടാം വാക്യം എന്താണ് നാം വായിക്കുന്നത് ഇല്ല അരുമേഴാം വസനം പിള്ളി വളർന്നത് പൈതൽ വളർന്നു மறந்தது மறுபடி மாறி நான் நினைக்கிறேன் இன்னைக்கு உள்ளதான யங்ஸ்டர்ஸ்லாம் எப்படி பிள்ளைகளுக்கு ஃபீட் பண்ணுறாங்கன்னா ஒரு வருஷத்தோட முடிச்சிடுறாங்க உடம்பு நம்ம ஸ்லிம்மாக வச்சுக்கணும்னு சொல்லிட்டு ഇന്നേക്കുള്ള യുവതികളായ മാതാക്കളൊക്കെ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വർഷം അവരെ ഫീഡ് ചെയ്തു ആ അത് കഴിഞ്ഞ് നമ്മളത് നിർത്തുന്നു കാര്യം നമ്മുടെ ശരീരമൊക്കെ കൂടുതൽ ഭക്ഷണം കഴിച്ച് വെള്ളം ആകാൻ പാടില്ലല്ലോ ആ ഉടമ്പ് കെട്ട് ഉടഞ്ഞിട്ടുണ്ട് കെട്ട അപ്പൊ ശരീരം അതിങ്ങനെ അത് വണ്ണം വെച്ച് போயிருது அதோட இருக்கணும் அந்த நாட்கள்லாம் அந்த அந்த நாட்கள் ஆபராமோட நாட்கள்ல இல்ல ஐசுக்கு எத்தனை வருஷம் பால் தெரியல ரெண்டு வயசு பிடிச்சானா மூணு வயசு பிடிச்சானு தெரியல അവിടെ ഐസ് എത്ര വർഷം പാല് പിടിച്ചു എന്ന് രണ്ട് വർഷമാണോ മൂന്ന് വർഷമാണോ പാല് പിടിച്ചുകൊണ്ടേ ഇരുന്നു பால் மறந்தது பிள்ளை வளர்ந்து பால் மறந்தது வளர்ந்து கழிஞ்சிட்டு அவன் பால்படி உலபடி மாறி ஈசா பால் மறந்த நாளிலே இசஹாக்கின்ற உலபடி மாறிய நாளில் அப்படின்னா அப்ரஹாம் ஒரு வலிய விருது அடிச்சு ஸோ ஹானர் இஸ் லைஃப் தன்னை பாரியை ബഹുമാനിക്കുന്നുണ്ട് എനിക്ക് ഒരു സെൻസ് സെൻസ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സെൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ ചിന്തിക്കുക தன்னுடைய வீக் வெசலா uh, இருக்கிற ஒரு கிளவியா இருக்கிறவ இத்தனை வயசுல பிள்ளை இத்தனை வருஷத்துக்கு வாக்கு இவருக்கு ஒரு நன்றி எழுதலா ஒரு தேங்க்ஸ்லாம் இருக்கணுங்கிறதுக்காக அவங்க ஒரு பெரிய விருது பண்ணலாம் ഒരു വൃദ്ധയായ ശേഷം ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായ ശേഷം ആ കുഞ്ഞിന് ഇത്രയും നാൾ അവളെ മുലയൂട്ടി കുഞ്ഞിനെ കുഞ്ഞിനെ മുലയൂട്ടി വളർത്തിയല്ലോ അപ്പൊ അവളെ ബഹുമാനിക്കണം അവൾക്ക് വേണ്ടി ഒരു വലിയ വിരുന്ന കഴിച്ചു എന്ന് വായിക്കണം സസ്പെൻസ് ഞാൻ അതൊരു സസ്പെൻസ് ആയിട്ട് പറയാതെ ആയിരിക്കും ചെയ്തത് മുന്നൂറ്റി പതിനെട്ട് പേരെന്നാണ് ஆ காலகட்டத்துல வந்து பீஃப் பிரியாணி வந்தாலே புரோட்டா குருமா எல்லாம் போட்டு எல்லாம் புரோட்டை குருமையை வச்சு நல்லா நல்லா ஒரே வினா கொண்டாட்டம் விருந்து பெரிய டின்னர் அவங்களுக்கு அவரோட வலிய டின்னர் நல்ல ஆக்ரோஷம் மேடம் வந்திருப்பாங்க கிளவி கிளவி மேடம் வந்திருப்பாங்க அவரோட பிராயமாய சாரா மேடம் வந்துட்டாவும் என்ன என்ன என்ன டின்னர் என்ன விஷயம் കാരണം ഇതെന്താ വലിയ ആഘോഷമാണല്ലോ ഇതെന്താ ഈ ഭക്ഷണം ബിരിയാണിയൊക്കെ എന്താ നിനക്കറിയാമോ മുന്നൂറ്റി പതിനെട്ട് പേർ കൂട്ടാൻ അവിടെ മുന്നൂറ്റി പതിനെട്ട് ജോലിക്കാരെ വിളിച്ചു എല്ലാം ചോറ പെട്ടോ സാറാ കീഴ്പ്പെട്ടു ഇത് പറയാൻ സഹോദരന്മാർക്ക് വലിയ സന്തോഷമാണ് അബ്രഹാം ആണ് പെണ്ണ എന്നാൽ എബ്രഹാം അവൾക്ക് വേണ്ടി ഒരു വിരുന്ന് കഴിച്ച് എബ്രഹാം അവളെ ബഹുമാനിച്ചു എബ്രഹാം അവളോട് നന്ദിയുള്ളവരായിരുന്നു എന്ന് പറയാറില്ല അത് നമുക്ക് തിരിച്ചിട്ടുണ്ട് അന്ധത്വത്തിന് അന്ധത്വത്തല്ല നമുക്ക് തിരിച്ചിട്ടുണ്ട് അത് നാം നാം അറിയേണ്ട സത്യമാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം വേണ്ടി നമ്മുടെ മാത്രം നാം ചെയ്യണം നാം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അവൾ ബലഹീനമാണ് പാട്ടം നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അവൾ ബലഹീനമായ പാത്രം എന്നുള്ളത് നാം മനസ്സിലാക്കണം പ്രധാനപ്പെട്ടത് അത് നമ്മെ ബഹുമാനിക്കുന്നത് വാച്ച്മാന്റെ ഒരു ആർട്ടിക്കിൾ വാച്ച്മാന്റെ ഒരു ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ വളരെ ഒരു കപ്പിലെ കുറിച്ച് சொல்றார் ഇംഗ്ലണ്ടിൽ ജീവിച്ച ഒരു ദമ്പതിമാരെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയും ഒരു മണിവി ആളുകൾ ரொம்ப நாளா சிக்கா இருந்து படுக்கைக்கு டெத் பெட் போயிட்டா ஒரு மனைவி ஹீரோ இந்தியா கப்பல் ஒரு ഒരു ദമ്പതിമാർ അവര് പ്രായമായ ശേഷം അവര് മരണക്കിടക്കയിലേക്ക് அவர் போதும் அவர் அவனுக்கு ஏன் அவன் சிக்கிட்டானா அப்படின்னா എന്തുകൊണ്ടാണ് ഇപ്രകാരം ഈ ഒരു വട്ടക്കിടക്കവരെ ഇത്രയും രോഗാതുരയായത് തന്നുടേ പുരുഷനിടത്തിലെ കല്യാണ ആൾ ആൾ മുതൽ കൊണ്ട് തന്നുടെ പുരുഷന്റെ വായിലിരുന്ന് വേർഡ് ഓഫ് അപ്രീസിയേഷൻ നോട്ട് ഈവൻ സിംഗിൾ ടൈം കൂടെ കേട്ടതില്ല തന്റെ വിവാഹശേഷം തന്റെ ഭർത്താവിൽ നിന്ന് ഒരു അഭിനന്ദനത്തിന്റെ പ്രോത്സാഹനത്തിന്റെ ഒരു വാക്ക് പോലും അവൾക്ക് അവൾ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ രോഗാതിരിയായി മാറിയത് അവൾക്ക് അവൾക്ക് ഒരുതരം ആ ഭാര്യയ്ക്ക് ഒരുതരം കോംപ്ലക്സ് ഉണ്ടായി ഞാൻ ഈ ഭർത്താവിനെ ചേർന്ന ഭാര്യയാണോ അവൾക്ക് ആകെ അവൾക്ക് കുഴപ്പമായി അദ്ദേഹം സിക്കായിട്ടാ അവൾ അങ്ങനെ രോഗാതിരിയായി ഡെഡ്ബെഡിൽ ഇരിക്കാ അവൾ ഇപ്പോൾ മരണക്കിടക്കയിലായിരിക്കും പുരുഷ ഹോസ്പിറ്റലിൽ പക്കത്തിൽ ഇരിക്കുക ഭർത്താവ് ഹോസ്പിറ്റലിൽ അടുത്ത് ഉണ്ട് പിന്നീട് അറിയാം അത് കുറിച്ചാണെന്ന് അന്ന് ആ ഭർത്താവ് യഥാർത്ഥത്തിൽ അദ്ദേഹം കരയുകയാണ് എന്നെ സ്വന്താണ് അദ്ദേഹം എന്താ പറയുന്നത് നീ ഇല്ലാതെ നീ ഇല്ലാമ നീ അദ്ദേഹം പറയുന്നു പ്രിയപ്പെട്ടവളെ നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് നീ തനിയെ ജീവിക്കുക ഉടനെ ഭാര്യ ചോദിച്ചു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞു അമ്മ இல்லாம என்னால எப்படி இருக்க முடியும் நீ இல்லாத ஞான் എങ്ങനെ ജീവിക്കും എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു ഉമ്മയെ சொல்றீங்களா നിങ്ങൾ അങ്ങനെ തന്നെ സത്യമാണോ പറയുന്നത് സത്യമാണോ അമ്മ അപ്പ ഉമ്മയതാ சொல்றேன் അതെ അതെ ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ ഇല്ലാതെ ഉമ്മാൽ ഇരുക്ക ഞാൻ ഇല്ലാതെ താങ്കൾക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലേ ഉയ വാഴ്ക്കയിൽ ഒരു ദിനം കൂടെ ഇങ്ങനെ നീ ജീവിതത്തിൽ ഇതുവരെ ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ வாழ்நாள்ல ஒரு ஒரு தடவை கூட வேர்ட் ஆஃப் അപ്രീഷിയേഷൻ എക്സ്പ്രസ് ചെയ്തില്ല ജീവിതകാലത്തിൽ ഒരിക്കൽ ഒരു അഭിനന്ദനത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടില്ല എന്തിട്ട് സുറാ മരണക്കിടക്കയിൽ പറയുന്നു നീ ഇല്ലാതെ എന്റെ ഉയിരോട് പറയുന്നു നീ ഇല്ലാതെ ഞാൻ എങ്ങനെ നീ ജീവിക്കും എന്ന് പറയുന്നു ഒരു ചില നാട്ടിൽ അവരിച്ചില്ല കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഭാര്യ ആ ദമ്പതിമാരുടെ ഈ ഈ ജീവിത കാര്യത്തെ കുറിച്ച് ஜீவிதத்தை குறித்து வசனி தன்னுடைய ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് அருமையானவர்களாம் இருக்கிற நாட்களில் പ്രിയമുള്ളവരെ നാം ജീവിക്കുന്ന വായിക്കുന്ന നാളുകളിൽ ஒரு ஆர்டர் பண்றது നമുക്ക് നമ്മുടെ ഭാര്യമാരെ ബഹുമാനിക്കണം ஒரு வேர்ட் ஆஃப் அப்ரிசியேஷன் சொல்றது ഒരു അഭിനന്ദനത്തിന്റെ വാക്ക് പറയുക அதான் நாம் செய்யற நம்மளுடைய மனைவியாளர்களுக்கு நம்ம காசு கொடுக்குறோம் சாப்பாடு கொடுக்குறோம் ட்ரெஸ் கொடுக்குறோங்கிறதெல்லாம் காரியம் கிடையாது നമ്മുടെ ഭാര്യയ്ക്ക് നാം പണം കൊടുക്കുന്നു ഡ്രസ്സ് കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ഇതെല്ലാം അതിനും അപ്പുറത്ത് ചിലതാണ് വേണ്ടത് ചില വിഷയങ്ങളിൽ നാം അവരുടെ ഹാർഡർ പണണം ചില കാര്യങ്ങളിൽ അവരെ നാം ബഹുമാനിക്കണം ബഹുമാനിക്കുക എന്നത് മറ്റൊരു രീതിയിൽ ഞാൻ പറയട്ടെ എന്ത് எந்த வீடு ஆரோக்கியமான ஒரு வீடுன்னு சொல்ல முடியும்னா ஹெல்த்தி ஹோம் அப்படின்னு ഒരു சொல்லலாம் ஒரு ஹெல்த்தி ஹோம் நல்ல ஒரு குடும்பம் ஆரோக்கியமுள்ள ஒரு குடும்பம் ஃபைனான்ஸ் மேட்டர்ஸ் எங்க ஜாயிண்ட் அக்கௌண்ட் இருக்கோ அது நல்ல ஒரு హెల్త్ గో ఈ సామాజిక రంగంలో జాయింట్ നല്ല കുടുംബമാണ് ജോയിന്റ് ഹാൻഡ്സ് ഓഫ് அப்படின்னு വാസിക്കാം നാം വായിക്കുന്നത് കൃപയുടെ കൂട്ട എന്നാണ് ചില തങ്ങളുടെ തങ്ങളുടെ ഇൻകം என்ன தன்னுடைய வருவாய் என்ன நாம் என்ன செலவு பண்றோம் என்னங்கிறது தன்னுடைய மனைவிமார்ட்ட என்ன செய்யறது இல்லை டிஸ்கஸ் பண்றதே இல்லை சில ஆளுகள் தங்களுக்கு எத்தனை வருமானம் தங்களை எத்தனை செலவழிக்கணும் കാര്യങ്ങളൊന്നും ഭാര്യമാരോട് പറയാറേ ഇല്ല ഓക്കെ അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ അടുത്ത കാര്യമായിട്ട് ഞാൻ പറയാം രണ്ടാമത് ഹസ്ബൻഡ് താമസിക്കുന്നുണ്ട് ഞാൻ മറ്റൊരു ഭർത്താവിനെ കുറിച്ച് കാണിക്കും സാമ്പിൾ മുതലധികാരം ഒന്ന് സാമ്പിൾ ഒന്ന് സാമ്പിൾ മുതലധികാരം ഒന്നാം അധ്യായം എൽക്കാന അപ്പിക്കുന്ന ഒരു അരുമയാണ് അവിടെ ഇത് എൽക്കാന എന്ന് പറയുന്ന നല്ല ഒരു ഭർത്താവ് ഇറ്റ്സ് അദ്ദേഹം വളരെ ഭാര്യയോട് വളരെ പരിഗണനയുള്ള ആർദ്രതയുള്ള ഒരു ഭർത്താവാണ് నాకు రెండు వైఫ్ ఉండే ఈ ఎల్కాకి రెండు భార్య వారు ఫస్ట్ వైఫ్ అన్నా ఆదిత్య భార్య అన్న రెండవ వైఫ் பெனினான் இரண்டாவது ஆள் பெனினான் பெனினான் கிட்டத்தட்ட பத்து பிள்ளைகள் இருக்கலாம்னு நினைக்கிறேன் பெனினாய்க்கு பத்து மக்களங்கள் உண்டுன்னு நான் சொல்லிக்கிறேன் கிட்டத்தட்ட பத்து பன்னெண்டு வருஷமா அவளுக்கு பிள்ளை இல்லாம இருந்து சொன்னாலும் ஏன்னா அன்னைக்கு பத்து பன்னெண்டு வருஷம் ஆயிட்டு மக்கள் இல்லை பத்தாவது அவருடைய சக்கலத்தி பெனினால் அவளை அவள் மனநோகம் தான் എന്നാൽ പെരീന അത് മാത്രമല്ല പെരീന അവളെ വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ഇവിടെ നാം വായിക്കുന്നു അഞ്ചാം വാക്യം അന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കുകയും കൊണ്ട് ഇരട്ടി ഓടിയോടും അവൾക്ക് ഇരട്ടിപ്പാട് പങ്കു കൊടുപ്പാൻ അവൾക്ക് ഇരട്ടി ഓഹരി കൊടുക്കും അതാണ് നമ്മുടെ ദുഃഖമാർക്കുള്ളത് ഹന്ന വളരെ ദുഃഖത്തോടെ ഇരിക്കും theology. அவன் புருஷனாய் எல்கானாவை பார்த்து அதனாலே ஏன் அழுகிறார் ஏன் சாப்பிட்டா இருக்கிறார் ஏன் சஞ்சலப்படுகிறார் அவள் பர்த்தமா இருக்கான அவளோட அண்ணே நீ எந்திரங்கரே எந்திரப்பட்டு கிடக்கணும் நீ வெசனிக்கிறது இல்லை ஞான் எனக்கு பத்து புத்தகமாரி இருக்காள் தன்னலையோ என்பவர் நல்ல சில வேர்ட்ஸ் நல்ல அருமையான வார்த்தைகள் பாருங்க எத்திர நல்ல வாக்குகளால் അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക ஏன் சாப்பிடல நீ எந்த வேலைக்காத்தது நீ சாப்பிட்டியா நீ கழிச்சு வருஷம் கழிச்சு நான் ஆரம்ப நாட்கள்லாம் எனக்கு ഞാൻ എന്റെ കൃഷി ആരംഭത്തിൽ ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ സാപ്പാട് സ്റ്റാൻഡ് അപ്പില്ല എനിക്ക് ഭക്ഷണം വിളമ്പി എന്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ രാത്രി എവിടെയെങ്കിലും ഒക്കെ പുറത്തു പോയി പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ആയിരിക്കും വീട്ടിൽ വരുന്നത് വില്ലേജ് മിനിസ്റ്റർ വീട്ടിൽ മണിക്ക് പറയാം ആ കാലഘട്ടത്തിൽ വില്ലേജിലൊക്കെ എന്തെങ്കിലും ശുശ്രൂഷ എന്ന് പറഞ്ഞ് പോയിട്ട് പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ വീട്ടിൽ തിരിച്ചു വരും ഞാൻ സാമ്പാർ പറയാം ഞാൻ ഭക്ഷണത്തിനായിട്ട് ഇരിക്കുന്നു நானே நினைச்சுக்கிட்டேன் நானே நினைச்சுக்கிறது யாருங்கிற மனசு சிந்திக்கும் யாரும் முன்னாடி சாப்பிட்டாங்களா இருந்திருப்பா ஓ இதெல்லாம் சாப்பிட்டுருப்பா அப்படின்னு நானே நினைச்சுக்கிறது பத்து மணி பதினொன்று மணி ஏழு ஒன்பது மணி மணிக்கு இருக்கும் பாரியை அடிச்சுட்டு ஆனா அவன் சாப்பிடாம இருந்திருப்பான் ஏதாவது பாரிய வருஷம் கிடைக்காது സ്നേഹം ഇതിന്റെ പ്രകടനം നിങ്ങൾ ശ്രദ്ധിക്കും ఒకటి లేదు എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പോയി പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം വരും മറ്റൊരു എതിർ ദൂരത്തിലേക്ക് പോയി എല്ലാവരെയും ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ട് ചാപ്റ്റർ ആദ്യത്തെ അപ്പന്റെ കൊണ്ട് അവൻ ഈ പറഞ്ഞ യാക്കോബിന്റെ ഈ അളിയന്മാര് ചില കുറ്റാരോപണങ്ങൾ നടത്തും மூணாவசனத்துல சனத்துல உடனே அந்த நாள்ல தான் ஆண்டவர் பேசினார் யாக்கோவிட்ட ஆ நாளில் தன்னே தெய்வம் யாக்கோவரோடு சம்சாரிச்சு நீ உன் பிதாக்களுடைய தேசத்துக்கு திரும்பி போ நீ அந்த பிதாக்கன்மாருடைய சரசகமான அடுப்பிலைக்கு போட நீ போ உன்னுடைய பிரதர் லாஸ் உன்னை குறித்து சார்ஜ் பண்றாங்க பிளே பண்றாங்க நின்று அதே மாதிரி நின்னே ரீதியில் குற்றப்படுது நீங்க இருபது வருஷமா இருந்து உன்னுடைய தகப்பன் லாபானுடைய சொத்தெல்லாம் நீ அபகரிக்கிற நீ பெரியாள் ஆவறன்னு சொல்லிட்டு அவன் மேல பொறாமை அடையாத പ്രോപ്പർട്ടി ഇഷ്യൂ വന്നിരിക്കുകയും ഇരുപത് വർഷമായി അളിയന്മാരുടെ സ്വത്തൊക്കെ തട്ടിയെടുക്കുന്നു എന്നൊക്കെ പറയുന്നു എന്റെ സ്വർഗത്തിന്റെ പ്രശ്നം വരുന്നു വസ്തുവിന്റെ പ്രശ്നം വരുന്നുണ്ട് നീ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോവുക ഇടത്തിൽ നിൽക്കാതെ ഇവിടെ നീ നിൽക്കരുത് നീ കിളി വീട് നീ പുറപ്പെട്ടു പോ നീ ബദലിലേക്ക് പോകും അവനോട് ഉപേക്ഷിക്കാൻ ദൈവം അങ്ങനെ സംസാരിച്ചു ഓക്കെ ദൈവം പുരുഷത്തെ ഒരു കാര്യത്തിൽ ഉപേക്ഷിക്കാൻ ദൈവം ഇപ്പോൾ ഭർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു ഓക്കെ ജാക്കബ് എന്താ ചെയ്താണ് യാക്കോബ് എന്താ ചെയ്യുന്നത് രണ്ട് മണിവി കൂട്ടാൻ എന്റെ ഭാര്യമാരെയും വിളിച്ചു യു ഷുഡ് കൺസൾട്ട് വൈസ് ഭാര്യമാരോട് ആലോചന ചോദിക്കണം നാലാം വാസിക്കാം നാലാം വാക്യം നോക്കുക യാക്കോബ് ലേയാളെയും തന്തയിടത്തിൽ അഴപ്പിച്ച് യാക്കോബ് ആളയച്ച് നാഗേലിനെയും ലേയും വയലിൽ ആട്ടിൻ കൂട്ടത്തിന്റെ അടുക്കൽ പിടിപ്പിച്ചു കച്ചൻ ദൈവം അവനോട് സംസാരിച്ചു നീ ലാബാനുടെ വീട്ടை വിട്ട് നീ கன்சல்ட் பண்ணல எப்ரஹாம் தന്റെ ഭാര്യയോട് ആലോചന ചോദിച്ചില്ല അവർ കൺസൾട്ട് பண்ணிருந்ததால நிச்சய காரியம் நடந்திருந்திருக்காரு ഭാര്യയോട് ആലോചന ചോദിച്ചിരുന്നെങ്കിൽ ആ കാര്യം നടക്കില്ലായിരുന്നു ഈ സമയം ദുഷ്ടം അദ്ദേഹത്തിന് ജ്ഞാനം ഉണ്ടായിരുന്നു കണ്ടവരെ നിശ്ചയമായ കാര്യത്തെ മണിയെടുത്തില്ല കൺസൾട്ട് பண்ண ഈ കാര്യം ഞാൻ ഭാര്യയോട് ആലോചന ചോദിക്കുന്നില്ല അവളാണ് ദൈവത്തിന് മുമ്പിയായി ഭാര്യയ്ക്ക് ഇത് താങ്ങാൻ കഴിയില്ല ഞാൻ സൈലന്റ് പോയി ഈസാക്കിനെ പൈസ ഞാൻ ശാന്തമായി പോയി ഇസാക്കിനെ വരികഴിച്ചിട്ട് പറയാം there are certain areas ചില മേഖലകളുണ്ട് നാം വൈഫ് കൺസൾട്ട് முடியாது അവിടെ ഭാര്യയോട് നമുക്ക് ആലോചന ചോദിക്കാൻ കഴിയാത്ത ചില മേഖലകളുണ്ട് അത് ഒന്ന് രണ്ട് വിഷയങ്ങളാകും അത് ഒന്നോ രണ്ടോ കാര്യങ്ങളാകും ஆனால் நிறைய ஏரியாஸ்ல പക്ഷേ എല്ലാ മേഖലകളിലും നമ്മുടെ മണിമാരോട് നാം കൺസൾട്ട് കൂടി ചെയ്യുന്നത് നമ്മുടെ ഭാര്യമാരോട് ആലോചന ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അനേക സഹോദരിമാരുടെ അങ്കിളായ്പ അഴുതി എന്നുവാ സഹോദരിമാരുടെ പലപ്പോഴും അവർക്കുള്ള കണ്ണുനീരും പ്രയാസവും എന്തുകൊണ്ടാണെന്നറിയാമോ என்னுடைய ஹஸ்பண்ட் என்கிட்ட கன்சல்ட் பண்றதே கிடையாது எந்த பர்த்தா என்னோட ஒரு காரியம் ചോദിക്കാറേ ഇല്ല எதுவுமே தெரியாது என்கிட்ட எதுவுமே கன்சல்ட் பண்றதே கிடையாது എന്നോട് ഒന്നും ചോദിക്കാറില്ല என் புருஷனுடைய சேலரி எவ்வளவு எனக்கு தெரியாது എന്റെ ഭർത്താവിന്റെ ശമ്പളം എത്രയാണെന്ന് എനിക്കറിയില്ല அவரு எங்க என்ன பணத்தை எப்படி செலவு செய்யறாருன்னு எனக்கு தெரியாது അദ്ദേഹം പണം എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് എനിക്കറിയില്ല எனக்கு ஏதோ கையில கொடுப்பா அது செலவு கூடாது அவ்வளவுதான் எனக்கு ஒண்ணுமே தெரியாது എനിക്ക് എന്തെങ്കിലും എന്റെ കൈ കൊടുക്കും തരും അത് ചെലവില്ല അത്രേ ഉള്ളൂ எனக்கு எவ்வளவு அவனுக்கு எவ்வளவு சேவிங்ஸ் இருக்குன்னு எனக்கு தெரியாது അദ്ദേഹത്തിന് എത്ര സമ്പാദ്യം ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ റീസെന്റ് ഒരു പെരിയ അമൗണ്ട് വന്ന് ഇപ്പോ കഴിഞ്ഞ ഇടയ്ക്ക് ഒത്തിരി കുറെ പണം ഒന്നിച്ചു വന്നു അത് അമൗണ്ട് എങ്ക പോളിച്ചിട്ട് എനിക്ക് തരിയാതെ ആ പണം എവിടെ പോയി എന്ന് എനിക്ക് അറിയാം ആരാ എവിടെ ചെലവ് കൊണ്ടുവരാനും തരിയാതെ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കുന്നു എന്ന് എനിക്ക് അറിയില്ല എല്ലാം അവരുതാ അവരുതാ എല്ലാം അദ്ദേഹം തന്നെയാണ് അദ്ദേഹം മാത്രമാണ് അവർ മാത്രം തന്നെ ചെലവ് കൊണ്ടുവരാറ് അദ്ദേഹം മാത്രം ചെയ്തു കൊടുക്കുക എന്റെ ഏതുമേ കൺസേൺ പണ്ടതില്ല എന്നോടൊന്നും ചോദിക്കാറില്ല പ്രിയമുള്ളവരെ ഇത് ഫെയിലിയർ ഇത് ഫെയിലിയർ ജോയിന്റ് അക്കൗണ്ട് ഫെയിലിയർ പ്രിയമുള്ളവരെ ഇത് പരാജയമാണ് നാം മനുവിയെ നാം അവകാശം നാം ഗണം ഒരു പുരുഷനായി പോകുമ്പോൾ ഭാര്യയെ ബഹുമാനിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ നമ്മുടെ വരവസുരവും விஷயங்களை ஈசாக்கு ரெபிகா சொன்னதுனால കൂട്ട് ഒരു സദാൻ എന്റെ പറഞ്ഞു ഈ ഇവിടെയുള്ള ഈ ദേശത്തെ നിന്ന് നീ ഇന്ന സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞു അവിടെ തന്റെ ആ ചില ന്യായമാണ് ചില വിരുപ്പങ്ങൾ ഭാര്യമാർക്ക് ചില താല്പര്യങ്ങൾ ഭാര്യമാരെ ഉന്നയിച്ചു அதுக்கு நம்ம செய்ய கொடுக்கணும் அது നാം ചെവി കൊടുക്കണം அதை நாம் கவனிச்சு கேட்கக்கூடாது அதை நாம் ശ്രദ്ധയോടെ കേൾക്കണം നീ എന്നാ சொல்ற நான் என்ன சொல்றேன்னு കേட்கக்கூடாது നീ പറയുന്നത് ഞാൻ കേൾക്കില്ല എന്ന് പറയുന്നു പ്രിയമാണവരുടെ ഇതെല്ലാം നാം ദൈവത്തിലുള്ള ദൃഷ്ടാന്തമായി പിടിപ്പെട്ട പുരുഷങ്ങളെ ദൈവം വഹിച്ചിരിക്കുക ദൈവവചനത്തിൽ നമുക്ക് ഉദാഹരണമായി ഇപ്രകാരമുള്ള പല ഭർത്താക്കന്മാരെ വെച്ച് ഹാണർപ്പെട്ടവർ ബഹുമാനിക്കുന്നവർ കൺസേൺ കൺസേൺ പെട്ടവർ കരുതലുള്ളവർ കൺസേൺ പെട്ടവർ ஆலோசனை ചോദിക്കുന്നവർ மற்றவருடைய நியாயமான டிசைர்ஸ் விருப்பத்துக்கு இடம் கொடுக்கிறவங்க ഭാര്യമാരുടെ ന്യായമായ താല്പര്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നവർ അതേസമയത്ത് സമയത്ത് കണ്ടിപ്പായി ഇരിക്കേണ്ടി പുരുഷനെന്താണ് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിലപാടോടെ നിൽക്കേണ്ട ഭർത്താക്കന്മാരുണ്ട് ജോ വൈഫിന്റെ കണ്ടിപ്പാറുന്ന പുരുഷൻ ഈ യോഗത്തിന്റെ ഭാര്യയോട് ഒരു കാർക്കശ്യത്തോടെ നിലപാടെടുത്ത വ്യക്തിയാണ് എനിക്ക് ரொம்ப സ്ട്രിക്റ്റാണ് മനുഷ്യൻ അദ്ദേഹം വളരെ കാർക്കശ്യത്തോടെയാണ് അദ്ദേഹം പെരുമാറിയത് തങ്ങളുടെ വ്യാധി പടുക്കയിൽ ഇരുന്ന പൊഴുത് കൂടെ സ്ട്രോങ് ആകുന്ന മനുഷ്യൻ തന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ കട്ടിലായിരുന്നപ്പോൾ പോലും അദ്ദേഹം വളരെ വളരെ ഉറപ്പോടെ നിലപാടും சில இடங்களில் அந்த மாதிரி സ്ഥലത്ത് നാം ഇപ്രകാരം വളരെ ഗൗരവമായ ചില നിലപാടുകൾ എടുക്കേണ്ടത് ആ സാഹചര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എല്ലാ വ്യാധി പരുക്കൽ ശരീരം മുഴുവൻ രോഗം ഉരുക്കൾ എല്ലാം നാച്ചു അടിക്കുന്നു എണ്ണ എണ്ണ പോടുന്നു ആയി ആയി ആ പരുവിനൊക്കെ എണ്ണ പുരട്ടിക്കൊണ്ടിരിക്കുന്നു കഞ്ചി കൊടുക്കണം സാപ്പിടുന്നത് ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ കഞ്ഞി കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റൂ പണി ഇതാ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്യേണ്ടത് യോഗിന്റെ ഭാര്യയാണ് ഇടത്തിന് അവസ്ഥ ആ സാഹചര്യത്തിൽ പോലും യോഗ എത്ര ഉറപ്പോടെയാണ് പറയുന്നത് കൈത്യക്കാരുമാരി നീ എന്താ ഈ ഓഷ്യയെ പോലെ സംസാരിക്കുന്നത് നിന്റെ കൈത്യക്കാരിനെ എത്തിപ്പിടണീന് ഉടനെ പുരുഷന് മുഴുവനെ ഭാര്യ അവനെ നോക്കി എന്നെ ഇങ്ങനെയൊരു ഒരു പോഷ എന്ന് പറഞ്ഞാണോ നീ എന്നെ അങ്ങനെ ചോദിക്കാൻ അവൾക്ക് കഴിയും പക്ഷെ അവൾ ചോദിച്ചില്ല അങ്ങനെ ആണെങ്കിൽ പോലും അവിടെ അയ്യോ വളരെ ഉറപ്പോടെ കാർക്കശ്യത്തോടെ അവിടെ തന്റെ ഭാര്യയെ ശാസിക്കുന്നു ചില സാഹചര്യങ്ങളിൽ നാം ഉറപ്പോടെ നിൽക്കേണ്ടത് ചിലയിടങ്ങളിൽ നാം വിശ്വാസിക്കാം ചില സാഹചര്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഫിലിമോൻ ഫിലിമോൻ ഫിലിമോന്റെ പുസ്തകം ഒരേ ചാപ്റ്റർ ഉള്ളതാ ഫിലമോന്റെ പുസ്തകം ഒറ്റ അധ്യായമേ ഉള്ളൂ അത് വളരെ നല്ലൊരു പുസ്തകമാണ് എന്റെ സ്പിരിറ്റ് നമുക്ക് വേണം ഈ ഒരു ആത്മാവ് ഭർത്താക്കന്മാരായ നമുക്ക് വേണം ഒമ്പതാം വർഷത്തിൽ അവിടെ നാം ഒമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നു പൗൽ ഫിലമോടുക്കുള്ള ഒരു വാക്യം சொல்றார் പൗലോസ് ഫിലമോനോട് ഇപ്രകാരം പറയുന്നു நீ செய்யத்தக்கதை உபதாசனம் உமக்கு கட்டளையிடும்படிக்கு கிறிஸ்துவுக்கு நான் துணியத்தக்கவனாக இருந்தாலும் அப்படி செய்யாமல் அன்பின் நிமித்தம் ஒன்றாடுகிறேன் ഇപ്പോൾ ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്ന ഞാൻ ഈ സ്നേഹം നിമിത്തം അപേക്ഷിക്കുകയാണ് നിന്നോട് കത്തിക്കുക എട്ടാം വാക്യം ഒമ്പതാം വാക്യം ആകയാൽ യുക്തമായത് നിന്നോട് കത്തിക്കുവാൻ ക്രിസ്തു എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും ഓലോസ് എന്ന വയസ്സിനും ഇപ്പോൾ ക്രിസ്തുവേശുവിന്റെ ബദ്ധനമായിരിക്കുന്ന ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കുകയത്രേ ചെയ്യും ഒരു ക്രിസ്തുവിന്റെ புத்திசாலியும் அவர் വളരെ അധികം ബുദ്ധി വളരെ ബുദ്ധിയുള്ളവർ ரூபவதி வேகமுள்ளவர் சுந்தரியை ரூபவதியாக അവൾ സുന്ദരിയായിരുന്നു വേഗമാണ് അവളുടെ പുരുഷൻ മുരടൻ എന്നാൽ അവന്റെ ഭർത്താവോ അവളുടെ ഭർത്താവോ നിഷ്ഠുരനും ദുഷ്കർമ്മിയും നല്ല കുടി കുടിക്കുന്നവൻ கர்த்தாவுடைய சுபாவம் எனக்கு சொல்லுங்க வார்த்தைக்கு வார்த்தை ചുറ്റും ഒരു എസ്റ്റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കെട്ടിച്ചതായിരിക്കും അത് കൊണ്ടുപോയി കല്യാണം കൊടുത്തിട്ടാണ് അത് കൊണ്ടുപോയി കല്യാണം കഴിച്ചു போனதுக்கு அப்புறம் தெரியுது ചേർക്ക മുടിയാത് അത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടാവും ഉണ്ടാവുകയില്ലായിരിക്കും ആണ് അപ്പടിപ്പെട്ട നാബാലിടത്തിലെ എന്നാൽ അങ്ങനെയുള്ള നാബാലിന്റെ അടുത്ത് അബികായിൽ അബികായിൽ നീ ജ്ഞാനമായി പിഴക്കാതെ திரும்பியும் மட்டும் சிறிய കാര്യമോ பெரிய കാര്യം ഒന്നേ അവർക്ക് അറിവിക്കില്ല അവിടെ മുപ്പത്തി ആറാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു അവരെ നന്നായി ലഹരി പിടിച്ചിരുന്നു അതിനുശേഷം എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അവൾ നേരം വെളുക്കും വരെ വിവരമൊന്നും അവനെ അറിയിച്ചു എപ്പോഴാ നേരം பார்த்து என் புருஷன்ட்ட பேசணும் എപ്പോഴാണ് ഞാൻ എന്റെ ഭർത്താവിനോട് സംസാരിക്കേണ്ടത് ഇതാണ് ഈ മൊഴി മുപ്പത്തൊന്നാം അധികാരം ഇതാണ് സദൃശവാക്യങ്ങൾ മുപ്പത്തൊന്നാം അധ്യായം ഞാൻ വിളക്ക് വായി തിരക്കാൽ ജ്ഞാനത്തോടെ അവൾ വായ തുറക്കും ഈ പുരുഷന്റെ പേശണമോ വേണ്ടമോ എന്റെ ഭർത്താവിനോട് ഇപ്പൊ സംസാരിക്കണോ இந்த காரியத்தை குறித்து சொல்லலாமா சொல்லக்கூடாதா இப்போ ഞാൻ എന്റെ ഭർത്താവിനോട് ഈ കാര്യം പറയണോ വേണ്ടയോ அந்த ஞானத்தை அவர் பெற்றிருந்தார் அவளுக்கு ஞானம் உண்டாயிருக்கும் அவன் மகா புத்திசாலி அவள் വളരെ விவேகம் உள்ளவளாய் ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ദൈവം മാതൃകയായി വെച്ചിരിക്കുന്നു കുടുംബത്തെ നാം കട്ടവേണ്ട ആവശ്യം ആവശ്യമാണ് ഇങ്ങനെ നമ്മുടെ കുടുംബത്തെ നാം പടുത്തുയർത്തേണ്ടത് ആവശ്യമാണ് നമ്മുടെ പാർട്ടി ചെയ്യേണ്ടത് ഭർത്താക്കന്മാർ തങ്ങളുടെ പങ്ക് ചെയ്യണം എല്ലാവരും പുരുഷന്മാരുടെ കീഴ്പ്പെടുത്തൽ വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടി കീഴ്പ്പെട്ടിരിക്കുന്ന ഭാര്യമാരായിരിക്കും തിരുവസനത്തിന് കീഴ്പ്പെടിയാതെ ഉണ്ടായിരുന്നാലും ബുദ്ധിയുള്ള നടക്കാൻ നടക്ക വേണ്ടി വരും ദൈവവചനത്തിന് കീഴ്പ്പെടാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ പോലും നമ്മുടെ വിവേകത്തോടുകൂടിയുള്ള നടപ്പിനാൽ ഭർത്താവിനെ ആദായപ്പെടുത്താമെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതാണ് ദൈവത്തിന്റെ വിവാഹം പ്രതി അതാണ് ദൈവത്തിന്റെ മുമ്പാകെ വളരെ വിലയേറിയ ആഭരണം വിലയേറിയ അലങ്കാരം അതാണ് എന്നാണ് നാം ദൈവചനത്തിൽ വായിക്കുന്നത് നാം ഇവിടെ ഇരുന്ന് നാം ഇവിടെ ഒരു കിട്ടാനിൽ ഇരുന്നാൽ ഇവിടെ പിള്ളേരുടെ ആരോഗ്യത്തിലാണ് കൊണ്ടുവരുന്നത് ഭർത്താവ് ഭാര്യയും ഈ ഒരു നല്ല മനോഭാവത്തോടെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ ഒരു അമേരിക്കയിലുള്ള പിള്ളേർ നമ്മുടെ നിന്ന് മാറണം ഇങ്ങനെയുള്ള ഒരു ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മിൽ നിന്ന് കാണണം സിസ്റ്റേഴ്സ് ലാസ്റ്റ്